ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തദൈവ ചാന്യ ആശ്ചര്യവച്ചൈനമന്യശൃണോതി ശ്രുത്വാപ്യനം വേദന ചൈവ കശ്ചിത് സാധാരണ ജനതയുടെ നിലവാരത്തിലേക്ക് ശ്രീകൃഷ്ണൻ അങ്ങോട്ട് താഴ്ന്നു വന്നിരിക്കുകയാണ് അല്പം മുമ്പ് പറഞ്ഞു ജീവിതത്തെക്കുറിച്ച് അതിഗംഭീരമായിട്ടുള്ള അറിവുള്ള ശ്രീകൃഷ്ണൻ അർജുനന്റെ നിലവാരത്തിലേക്കോ അല്ല നമ്മളുടെ നിലവാരത്തിലേക്കോ ഇറങ്ങി വന്ന് പറയുന്നു ഈ ജീവിതം എന്ന് പറയുന്നത് സർവചരാചരങ്ങളുടെയും ജീവിതം എന്ന് പറയുന്നത് പാസ്റ്റ് ഈസ് അൺനോൺ അവ്യക്താദീനി ഭൂതാനി ആദീനി അവ്യക്ത തുടക്കം സർവഭൂതാനി അവ്യക്തമേവ സർവജീവജാലങ്ങളുടെയും ആദി ബിഗിനിങ് എന്നുവെച്ചാൽ മരണത്തിനും ജനനത്തിനും മുമ്പുള്ള അവസ്ഥ വ്യക്തമധ്യാനി ഭാരത ദ സെൻട്രൽ പോയിന്റ് ഈസ് വ്യക്തം ക്ലിയർ അവ്യക്ത നിധനാനി ഏവ എല്ലാം കഴിഞ്ഞതിന് ശേഷം മരണത്തിന് ശേഷമുള്ളതും അവ്യക്തമാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയതല്ല പ്രകൃതിയുടെ നിയമമാണ് അതുകൊണ്ട് ഈ രണ്ടിനും ഇടയ്ക്കുള്ള വ്യക്തമായ കാര്യങ്ങൾക്ക് ഒരു അന്ത്യമുണ്ടെന്നും അറിയാവുന്നതുപോലെ ഈ ജീവിതം എന്ന പ്രതിഭാസം ആശ്ചര്യവത് പശ്യതി എല്ലാവർക്കും അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് ചിലരത് അത്ഭുതത്തോടുകൂടി പശ്യതി ആശ്ചര്യവത് പശ്യതി കശ്ചിത് ചിലര് അതിനെ അത്ഭുതത്തോടുകൂടി കാണുന്നു ആശ്ചര്യവത് വദതി തദൈവ ച അന്യ മറ്റ് ചിലര് അത്ഭുതത്തോടുകൂടി അതിനെക്കുറിച്ച് വിവരിക്കുന്നു ആശ്ചര്യവച്ചൈനം അന്യശൃണോതി അന്യഹ ശൃണോതി ആശ്ചര്യവച്ചൈനം ഇതിനെക്കുറിച്ച് അത്ഭുതത്തോടു കൂടി കേൾക്കുന്നു ശ്രുത്വാപ്യനം വേദന ചൈവ കശ്ചിതം ഈ കേൾക്കുന്നവരും പറയുന്നവരും ഇവരൊന്നും ഈ ജീവിതം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് കശ്ചിത് വേദ ഒരാൾക്കും കുറിച്ച് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഈ ജീവിതം എന്ന കുറിച്ച് എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ലെനിന്റെ ശവശരീരം ഈ ഗോർബച്ചേവിന്റെ ഗ്ലാസ്നോസ്റ്റും പെരിസ്റ്റോയിസ്കെ കഴിഞ്ഞ ഉടനെ അതുകൊണ്ടൊരു കുഴിച്ചിട്ടു അത്രേ കാരണം ഡെഡ് ബോഡി ഇനി വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് എല്ലാവരും ചോദിച്ചത് എല്ലാവർക്കും അറിയാമായിരുന്നു ഇത് കുറെ കാലം ലോകം മുഴുവനും ആരാധിക്കാൻ പോണ വ്യക്തിയാണെന്ന ധാരണയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി പിന്നെ പ്രതിമയും ബിംബവും സ്റ്റാച്യുവും എല്ലാം എടുത്ത് ക്രെയിൻ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു അതായത് ശരിക്കു പറഞ്ഞാൽ ജീവിതത്തെ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ കാണുന്ന ജീവിതത്തിൻ്റെ പ്രതിഭാസങ്ങൾ കാണുമ്പോൾ അത്ഭുതപ്പെടുക അവർക്കൊന്നും മനസ്സിലാവണില്ല ജീവിതത്തെക്കുറിച്ച് കേൾക്കുന്നവർക്കും ശരിക്കും ഒന്നും മനസ്സിലാവണില്ല അതേപോലെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നവർക്ക് അവർക്കും ശരിക്കും ഇതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാവണില്ല ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് കാശ്മീരം എന്ന സിനിമയിൽ സുരേഷ് ഗോപി ഒരു ജഡ്ജിക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്തപ്പോൾ ആ ജഡ്ജിയുടെ വീട്ടുകാർക്ക് ഇതൊക്കെ എന്തിനാന്ന് മനസ്സിലാവണേ ഇല്ല സുരേഷ് ഗോപി ഒരു ബ്ലാക്ക് കാറ്റാണ് ജീവിതത്തിലല്ല സിനിമയിൽ ആ ബ്ലാക്ക് കാറ്റ് ഈ ജഡ്ജിയുടെ വിധി പറയുന്നതിന് മുമ്പ് എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്തപ്പോഴും അവർക്ക് മനസ്സിലാവണില്ല അതേപോലെയാണ് നമുക്കും ഈ ജീവിതത്തിൽ നമ്മളിങ്ങനെ കറങ്ങി നടക്കുമ്പോഴും ഞാനും നിങ്ങളുമൊന്നും ജീവിതം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകാത്തവരാണ് കേൾക്കുമ്പോഴും അത്ഭുതപ്പെടുന്നവരെ കാണുമ്പോഴും അത്ഭുതപ്പെടുന്നവര് സംസാരിക്കുമ്പോഴും അത്ഭുതപ്പെടുന്നവരുടെ ലിസ്റ്റിൽ പെടുന്നവരാണ് ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് പദ്ധതി തദൈവ ചാന്യ ആശ്ചര്യവച്ചൈനമന്യശൃണോതി ശ്രുത്വാപ്യേനം വീതന ദൈവ കശ്ചിത് ഇനി തികച്ചും വ്യാവഹാരിക ലോകത്തിലേക്ക് പാരമാർത്ഥിക ജ്ഞാനവും വ്യാവഹാരിക ജ്ഞാനവും ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത ശ്രീകൃഷ്ണൻ അർജുനനെ വ്യാവഹാരിക ലോകത്തിലേക്ക് കൊണ്ടുവരിക കുരുക്ഷേത്ര ഭൂമിയിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് സ്വധർമ്മം അഭിജാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമാധി യുദ്ധാശ്രയോന്യ ക്ഷത്രിയസ്യ ന ഈ ശരീരം കിട്ടിയ നീയ ക്ഷത്രിയനായ നീയ കുരുക്ഷേത്ര ഭൂമിയിൽ നിൽക്കുന്ന നീയ നിന്റെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം ആ ധർമ്മത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നിനക്ക് ഒരു കാര്യം മനസ്സിലാവും ക്ഷത്രിയനായ നിനക്ക് സ്വധർമ്മം ചെയ്യാൻ ആണ് താല്പര്യമെങ്കിൽ ആ സ്വധർമ്മം ചെയ്യാനാണ് നീ കുരുക്ഷേത്ര ഭൂമിയിൽ നിൽക്കുന്നത് ഒരു ഡോക്ടർ സർജൻ സർജറി തിയേറ്ററിൽ നിൽക്കുന്ന മാതിരി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അക്കൗണ്ട് സിസ്റ്റം എല്ലാം ശരിയാക്കുന്ന പോലെ ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ധർമാധിയുദ്ധാത് ശ്രേയ അന്യ ക്ഷത്രിയസ്യ ന വിദ്യതേ ക്ഷത്രിയന് വാര്യർക്ക് ഒരു വലിയ സോൾജിയർക്ക് ഒരു യോദ്ധാവിന് ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനത്തിനായിക്കൊണ്ടും രാഷ്ട്രത്തിൻ്റെ ശാശ്വതമായ നിലനിൽപ്പിനായിക്കൊണ്ടും അയാൾ ചെയ്യുന്ന യുദ്ധമാണ് അയാളുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന് നീ മനസ്സിലാക്കുക അപ്പൊ പാരമാർത്ഥിക ജ്ഞാനം ആദ്യം പറഞ്ഞു കൊടുത്തു രണ്ടാമത്തേത് വ്യാവഹാരിക ജ്ഞാനം പറഞ്ഞു കൊടുത്തു മൂന്നാമത്തേത് ധർമ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത് എതിർച്ചയാ ചോപന്നം സ്വർഗദ്വാരമവാവൃതം സുഖിനഹ ക്ഷത്രിയാഹ പാർത്ഥ ലബന്തി യുദ്ധമീദൃശം വളരെ യാദൃച്ഛികമായിട്ടാണ് ചിലർക്കെല്ലാം ഇതേപോലെ അവനവന്റെ ധർമ്മം പൂർണ്ണമായിട്ട് അനുഷ്ഠിക്കാനുള്ള അവസരം കിട്ടുന്നത് എതിർച്ചയാ ച ഉപപന്നം യാദൃച്ഛികമായിട്ടാണ് അത് അടുത്തു വരിക സ്വർഗദ്വാരമപാവൃതം സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്നതായ ആ യാദൃച്ഛികമായി ലഭിക്കുന്ന ധർമ്മപാലനത്തിനുള്ള അവസരം സുഖിനാഹ ക്ഷത്രിയാഹ ധർമ്മബോധത്തിൻ്റെ സുഖമനുഭവിക്കുന്ന ക്ഷത്രിയന്മാർക്ക് ഇപ്രകാരം യുദ്ധം വരുന്ന വേളയിൽ മാത്രമേ ലഭിക്കുള്ളൂ ധർമ്മബോധത്തിൻ്റെ സുഖം ധർമ്മം അനുഷ്ഠിച്ചു എന്ന സുഖം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ക്ഷത്രിയന്മാർക്ക് യാദൃച്ഛികമായിട്ട് മാത്രമേ ലഭിക്കുള്ളൂ അധർമ്മമാണ് അപ്പുറത്തുള്ളത് അധർമ്മത്തിന്റെ വക്താക്കളാണ് അപ്പുറത്തുള്ളത് അധർമ്മത്തെ നശിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമാണ് എൻ്റേത് അധർമ്മത്തെ ഞാൻ നശിപ്പിച്ചിരിക്കും എന്ന ആ ലക്ഷ്യബോധത്തോടുകൂടി ധർമ്മബോധത്തോടുകൂടി പ്രവർത്തിക്കുന്നവർക്ക് അതാണ് ഏറ്റവും വലിയ അവസരം ഇനി ആ ധർമ്മം നീ ചെയ്തില്ലെന്ന് വിചാരിക്ക അപ്പൊ വ്യാവഹാരിക ലോകത്തിൽ നിനക്ക് എന്താ സംഭവിക്കുക അകീർത്തിം ചാപിഭൂതാനി കഥയിഷ്യന്തി ദേവ്യയാം സംഭാവിതസ്യ ചാകീർത്തിർ മരണാതതിരിച്ചത് ഭഗവത്ഗീത ഒരു ആത്മീയ ഗ്രന്ഥം ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രാപ്പുലേഷൻ എന്താ ആത്മാവിനെ കുറിച്ച് പറയുന്നു മനസ്സിനെ കുറിച്ച് പറയുന്നു ശരീരത്തെ കുറിച്ച് പറയുന്നു ഈ ലോകത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് കൂടി ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത് ആദ്യം പരമാത്മ ചൈതന്യം പിന്നെ ജീവാത്മാവ് പിന്നെ നിന്റെ വ്യാവഹാരികമായ ജ്ഞാനം പിന്നെ നിന്റെ ധർമ്മത്തെ കുറിച്ച് പറയും ഈ ധർമ്മം നീ അനുഷ്ഠിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് വളരെ ശ്രേഷ്ഠനാണ് നീ അറിയപ്പെടുന്നവരാണ് ലോകം വാഴ്ത്തുന്ന അർജുനന് അകീർത്തികരമായിട്ടുള്ള അഭിപ്രായം കഥയിഷ്യന്തി നിന്നെ നിന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയും അവ്യയ അവ്യക്തമായിട്ടുള്ള ഡെനിഗ്രേഷനും ഡീഗ്രേഡിങ്ങും ബിലിറ്റിലിങ്ങും എല്ലാം മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറയും നല്ല ശ്രേഷ്ഠന്മാർക്ക് സംഭാവിതസ്യ ച അകീർത്തിർ മരണാതതിരിച്ചത് അകീർത്തി എന്ന് പറയുന്ന ഡീഫെയിമേഷൻ അവർക്കുണ്ടാകുന്ന കീർത്തിയുടെ നാശം അവര് വളരെ മോശമായിട്ട് സമൂഹത്തിൽ അറിയപ്പെടുന്നത് മരണത്തേക്കാൾ എത്രയോ എത്രയോ ഭീകരമായ ഒരവസ്ഥയാണ് ശരിക്ക് ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് മച്ചഡോ അബൌട്ട് നത്തിങ് എന്നുള്ളതിനെ കുറിച്ചിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഭീരുക്കൾ ഒരു പ്രാവശ്യം ബീരുക്കൾ പല പ്രാവശ്യം മരിക്കുന്നു ധീരന്മാർ ഒരു പ്രാവശ്യം മരിക്കുന്നുള്ളൂ ബീരുക്കൾ പല പ്രാവശ്യം മരിക്കുന്നു ധീരന്മാര് ഒരു പ്രാവശ്യം മരിക്കുന്നുള്ളൂ അപ്പൊ ബീരുക്കൾ എങ്ങനെയാ പല പ്രാവശ്യം മരിക്കുന്നത് അവര് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ വളരെ താഴ്ന്നവരാകുന്നു വളരെ മോശപ്പെട്ടവരാകുന്നു അനവധി അകീർത്തികരമായ കമൻറ്റുകൾ കേട്ട് അവര് അവരുടെ ജീവിതത്തിൽ പല പ്രാവശ്യം മരിക്കുന്നുണ്ട് അതാണ് കൃഷ്ണൻ പറഞ്ഞത് അതായത് ശ്രേഷ്ഠന്മാർക്ക് അകീർത്തികരമായിട്ടുള്ള കമൻറ്റുകൾ മരണത്തെക്കാൾ എത്രയോ വലുതാണ് ഘോരമാണ് വേദനാജനകമാണ് ശ്രേഷ്ഠനായ അർജുനൻ യുദ്ധക്ഷേത്രത്തിൽ നിന്ന് പലായനം ചെയ്തു യുദ്ധം ചെയ്യാതെ എന്ന് ലോകജനത അറിഞ്ഞാൽ എന്തായിരിക്കും കമന്റ് എന്നുള്ളതിനെ കുറിച്ചാണ് കൃഷ്ണൻ ഇവിടെ പറഞ്ഞത് ദയാതൃണാതുപരതം മംസ്യന്തേ ത്വാം മഹാരഥാഹ യേഷാം ചത്വം ബഹുമതോ ഭൂത്വാ യാശ്യസി നീ എല്ലാവരാലും ആരാധിക്കപ്പെട്ട നീയ ഭൂത്വ ആയിത്തീരുന്നു യാശ്യസി വളരെ ചീപ്പായിത്തീരുന്നു നീ വളരെ ചീപ്പായിത്തീരും വളരെ ചീപ്പായിട്ടുള്ള ഒരു മനുഷ്യനായിത്തീരും എന്താ കാരണം മഹാരഥാഹ ത്വാം വംശ്യന്തി മഹാരഥന്മാർ നിന്നെക്കുറിച്ച് വിചാരിക്കും ഭയാത് യുദ്ധക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യാൻ ഭയം വന്നതുകൊണ്ടാണ് അർജുനൻ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയത് എന്ന് മഹാരഥന്മാര് കുറിച്ച് വിചാരിക്കുമെന്ന് മാത്രമല്ല വളരെയധികം നല്ല രീതിയിൽ നിന്നെക്കുറിച്ച് പറഞ്ഞവര് അവരുടെ നാവിൽ നിന്ന് നിന്നെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളും ഉണ്ടാവും ഇത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അമ്പത്തൊന്നര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നുള്ളതാണ് വസ്തുത ഇന്നത്തെ ലോകത്ത് നമ്മൾ കാണുന്ന പലരും അവനവൻ്റെ കർമ്മം ചെയ്യാതെ അവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അയാളിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല നമ്മൾ പറയാറില്ലേ നമ്മൾ അത് തന്നെയല്ലേ കൃഷ്ണൻ പറഞ്ഞത് അർജുന നിന്നിൽ നിന്ന് ജനത ഇത് പ്രതീക്ഷിക്കുന്നില്ല എന്ന് നീ എന്താ ചെയ്യേണ്ടത് ഹതോവാ പ്രാപ്സ്യതി സ്വർഗം ജിത്വാവാ ഭുക്ഷ്യസേ മഹീം തസ്മാതുത്തിഷ്ട കൗന്തേയ യുദ്ധായ കൃതനിശ്ചയ നീ നിന്റെ യുദ്ധം സ്വധർമ്മം അനുഷ്ഠിക്കുന്ന ആ വേളയില് ആ വേളയില് മരിച്ചുപോയി നീ എനിക്ക ഒരു കാര്യം ഉറപ്പാ നിനക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും വീര ശൂര പരാക്രമികൾക്ക് ലഭിക്കുന്ന വീരസ്വർഗം ക്ഷത്രിയൻ അർഹതപ്പെട്ടതാണ് പോകാൻ സാധിക്കും ഇനി നീ മരിച്ചില്ല നീ ജയിച്ചു എന്ന് വിചാരിക്കാം ഇങ്ങനെ ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധിപന്മാരായിട്ട് ഈ ലോകത്തെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കും അതായത് ശ്രീകൃഷ്ണൻ വാക്ക് കൊടുക്കുന്നില്ല നിന്നെ ഞാൻ ജയിപ്പിച്ചോളാം നീ യുദ്ധത്തിൽ ജയിക്കും അങ്ങനെ നിനക്ക് എല്ലാ തരത്തിലും ഞാൻ വാക്ക് തരുന്നു ഇവിടെ അല്ല കൃഷ്ണൻ ആ ഫോക്കസ് നോക്കുക നമ്മുടെ മക്കളോടും ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ജയവും പരാജയവും ഉണ്ടാവും വിജയിച്ചാൽ അത് ആസ്വദിച്ച് മുമ്പോട്ട് പോവുക പരാജയപ്പെട്ടാൽ നീ നിന്റെ കർമ്മം പൂർണ്ണമായിട്ടും അനുശാസിച്ചു എന്ന ഉത്തമ കൂടി തന്നെ ആ വിജയത്തിൻ്റെ ഫലം അനുഭവിക്കാം ഇത്ര റാഷണലായിട്ടാണ് കൃഷ്ണൻ പറയുന്നത് നീ മരിച്ചു പോയാൽ നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാം നിന്നെ ഞാൻ എൻ്റെ ആത്മാവിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം പരമമായ വൈകുണ്ഠത്തിലാണ് നിന്റെ സ്ഥാനം ഇതൊന്നും പറയുന്നില്ല സ്വർഗം എന്ന് പറഞ്ഞാൽ ജീവാത്മാവിന് സുഗതി ഉണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ നരകത്തിലേക്ക് പോകണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ യഥാർത്ഥത്തിൽ ഹതോവ പ്രാപ്സ്യസി സ്വർഗം ഈ യുദ്ധത്തിൽ നിന്ന് പരാജയപ്പെട്ടാൽ അത്യുജ്വലമായ ജീവാത്മാവിന്റെ ചൈതന്യം സുഗതിയിലൂടെ സ്വർഗത്തിലൂടെ പോകും നീ പരാജയപ്പെട്ടാൽ നിന്റെ ജീവാത്മാവിന് അവിടെ എത്താം നീ വിജയിച്ചാല് ഈ ഭൂമിയിൽ വളരെ ഗംഭീരമായിട്ടുള്ള രാജകീയ പദവിയിലൂടെ അനുഭവിക്കാൻ സാധിക്കും ഒന്നുകൂടി പറയാം നീ മരിച്ചാല് വീരസ്വർഗം ലഭിക്കും വിജയിച്ചാല് ഈ ഭൂമിയിൽ സ്വസ്ഥമായ ഭരണത്തിലൂടെ ലഭിക്കുന്ന എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ സാധിക്കും തസ്മാത് അതുകൊണ്ട് ഉത്തിഷ്ഠ ചൈതന്യവത്തായി എഴുന്നേറ്റാലും ഹേ കൗന്ദേയ പുത്ര യുദ്ധായ കൃതനിശ്ചയ യുദ്ധം ചെയ്യാനായിട്ട് എഴുന്നേറ്റാലും തളരാതെ എഴുന്നേറ്റാലും ഇതില് ന ഇഹ അവിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോപയ നീ ഇപ്പൊ ഇവിടെ വന്നു യുദ്ധം ചെയ്തു അതില് നിന്റെ ധർമാനുശാസനത്തിൽ ഉണ്ടാകുന്ന പന്താവില് ഒരു തരത്തിലുള്ള ഡീവിയേഷനും ഉണ്ടാവുന്നില്ല നീ ക്ഷത്രിയനാണ് യുദ്ധം ചെയ്യേണ്ടവനാണ് നീ വിജയിച്ചു എന്ന് വരാം നീ പരാജയപ്പെട്ടു എന്ന് വരാം ജീവിച്ചു എന്ന് വരാം മരിച്ചു എന്ന് വരാം ഇവിടെ ഒന്നും ധർമ്മത്തിന്റെ പന്ഥാവിന് നിന്ന് നീ വ്യതിചലിക്കുന്നില്ല നിന്റെ കർമ്മവും ധർമ്മവും ആ യഥാർത്ഥ പന്താവിൽ നിന്ന് വ്യതിചലനം അവയ്ക്കുണ്ടാവുന്നില്ല എന്താ കാരണം അപ്യസ്യ ധർമ്മസ്യ മഹതോ മഹതോപയാ അല്പം ധാർമ്മികമായിട്ടുള്ള പന്ഥാവിലൂടെ പ്രയാണം ചെയ്താൽ പോലും ഭയാനകമായിട്ടുള്ള ഒരു കോൺസിക്വൻസുകളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും നീ കുറച്ച് യുദ്ധം ചെയ്തു എന്ന് വിചാരിക്കാം അല്ലെങ്കിൽ മനസ്സില്ല മനസ്സോടെ യുദ്ധം ചെയ്തു എന്ന് വിചാരിക്കാം അതല്ലെങ്കിൽ അല്പ മനസ്സോടുകൂടി യുദ്ധം ചെയ്തു എന്ന് വിചാരിക്കാം വിരക്തിയോടുകൂടി യുദ്ധം ചെയ്തു എന്ന് വിചാരിക്കാം ഡിറ്റാച്ച്ഡ് ആയിട്ട് യുദ്ധം ചെയ്തു വിചാരിക്കാം എങ്കിലും ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് ധർമ്മം അങ്ങനെ ധർമ്മം നീ അനുഷ്ഠിച്ചാൽ പോലും ത്രായതേ മഹതോ ഭയാനകമായ ഒരു അവസ്ഥയിൽ നിന്ന് നിനക്ക് സംരക്ഷണം ലഭിക്കുന്നു നിനക്ക് ഉജ്ജ്വലമായ സംരക്ഷണം ലഭിക്കുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ അർജുനൻ യുദ്ധം ചെയ്തവനാണ് യുദ്ധത്തിൽ പരാജയപ്പെട്ടാലും വീരശൂര പരാക്രമിയാണ് യുദ്ധത്തിൽ ജയിച്ചാലും കണ്ടില്ലേ അർജുനന്റെ വിജയം അർജുനനെ പോലെ വിജയിക്കണമെന്ന് ജനത പറയും അതുകൊണ്ട് ഏത് തരത്തിലാണെങ്കിലും നിന്റെ ധർമ്മത്തിൽ നിന്ന് നീ ഒരു കാരണവശാലും വ്യതിചലിക്കരുത് വ്യവസായാത്മിക ബുദ്ധി രേഖേഹ കുരുനന്ദന ബഹുശാഖാഖ്യനന്താശ്ച ബുദ്ധയോ അവ്യവസായിനാം വ്യവസായാത്മിക ബുദ്ധി പല തരത്തിലൂടെ കറങ്ങിക്കൊണ്ട് നടക്കുന്ന നമ്മുടെ ചിന്തകളും ബുദ്ധിയും ഏകേഹ കുരുനന്ദന ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാം പലതിനെയും കുറിച്ച് നീ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ക്ഷത്രിയനായ നീയ കുരുക്ഷേത്ര ഭൂമിയിൽ വന്ന് നിൽക്കുന്ന നീയ അപ്പുറത്ത് ശത്രുക്കളും ഇപ്പുറത്ത് ബന്ധുക്കളും നിൽക്കുന്ന നീയ ഇനി എന്ത് ചെയ്യണം എന്നൊരു ചോദ്യത്തിന് മാത്രം ചിന്തിച്ച ഉത്തരം കണ്ടെത്തുക വ്യവസായാത്മിക ബുദ്ധി പലതൊന്നും ചിന്തിക്കേണ്ട ഇപ്പോ അതായത് കൺട്രോൾ ഇല്ലാത്ത ബുദ്ധിയെ ഏകേഹ കുരുനന്ദന ഒരൊറ്റ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യൂ ഹേ അർജുന ബഹുശാഖാഹ്യനന്ദാശ്ച ബുദ്ധയോ അവ്യവസായിന ബുദ്ധിയെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വ്യക്തികൾക്ക് സംഭവിക്കുന്നതാണ് അനന്തമായ രീതിയിൽ അവരുടെ ചിന്തകൾ പോകുന്നു എന്നുള്ളത് പലതും അത് ശരിയാണോ ഇത് ശരിയാണോ ഇത് ഇങ്ങനെയാണോ വേണ്ടത് അങ്ങനെയാണോ വേണ്ടത് എന്താ വേണ്ടത് ഏതാ വേണ്ടത് എന്ന് നമ്മളിൽ പലരും ചിന്തിക്കുന്ന വേളയിൽ ശ്രീകൃഷ്ണൻ പറയുന്നു ലക്ഷ്യം എന്താണോ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ബുദ്ധിയെ ഏക അഗ്രം ആക്കുക അപ്പൊ പിന്നെ ലക്ഷ്യം വളരെ വ്യക്തവും അതുകൊണ്ട് ഓർമ്മിക്കുക വ്യവസായാത്മിക ബുദ്ധി ഹേ കുരുനന്ദന ഏകേഹ ഈ അർജുന നിന്റെ ചിന്നിച്ചിതറി കിടക്കുന്ന ബുദ്ധിയെ ഒരൊറ്റ പോയിന്റിലാക്കിയിട്ട് ബഹുശാഖാഹ്യനന്ദാശ്ച ബുദ്ധയോ അവ്യവസായിനാം മറ്റുള്ളവരെ പോലെ പലതും ചിന്തിക്കാതെ അനന്തമായ രീതിയിൽ ചിന്തിക്കാതെ ഏകാഗ്രമായി ചിന്തി ഭോഗൈശ്വര്യ പ്രസക്താനാം ദയാവഹൃതചേതസാം വ്യവസായികാത്മികാ ബുദ്ധി സമാധൗ ന ഈ ഭോഗം ഐശ്വര്യം ഈ ധാരാളം ലക്ഷറിയും ഐശ്വര്യം പ്രോസ്പെറിറ്റി ഇതിന് എല്ലാം വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണ് ശരിക്ക് ഈ തയാ അപകൃത ചേതസം ഇതിലെ രണ്ടിന് ഭോഗത്തിനും ഐശ്വര്യത്തിനും വേണ്ടി മാത്രം പ്രസക്തമായിട്ട് നിലനിൽക്കുന്ന വ്യക്തികളുടെ മനസ്സ് അത് വ്യവസായാത്മിക ബുദ്ധി അതിങ്ങനെ ചിഹ്നിച്ചതറിക്കൊണ്ട് പോകും അതായത് ഞാൻ യുദ്ധം ചെയ്താൽ മറ്റുള്ളവർ എന്തു പറയും നെഗറ്റീവ് പറയൂ പോസിറ്റീവ് പറയൂ എനിക്ക് ലാഭം ഉണ്ടാവുമോ നഷ്ടം ഉണ്ടാവുമോ എനിക്ക് നല്ല സുഖം അനുഭവിക്കാൻ സാധിക്കുമോ ഐശ്വര്യം അനുഭവിക്കാൻ സാധിക്കുമോ ഇങ്ങനെ പല പല ചിന്തകളും നിന്റെ മനസ്സിനെ അപഹരിച്ചാൽ അപഹൃത സാം അപഹരിച്ചാൽ ദാറ്റ് ബുദ്ധി ദാറ്റ് വിസ്ഡം വിൽ ബി വ്യവസായിക അതിനെ പല തരത്തിലിങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അവിടെ സമാധൗ ന വിധീയത്തെ അവിടെ ബുദ്ധിക്ക് സമാ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ന വിധീയത ഉണ്ടാവുന്നില്ല ബുദ്ധിക്ക് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവുന്നില്ല അതിങ്ങനെ വ്യവസായാത്മിക പല പല കാര്യങ്ങളിൽ ഇങ്ങനെ വ്യവസായികളെ പോലെ വ്യാവസായികമായ ജീവിതത്തിൽ വ്യാവഹാരികമായ ജീവിതത്തിൽ ട്രാപ്ഡ് ആയിരിക്കും അതിന് പകരം നീ ആ ഭോഗത്തെക്കുറിച്ചും ഐശ്വര്യത്തെക്കുറിച്ചും റിസൾട്ടിനെക്കുറിച്ചും റിവാർഡിനെക്കുറിച്ചും സമൂഹം എന്ത് പറയുന്നതിനെക്കുറിച്ചും അതൊന്നും നീ ഇപ്പം ചിന്തിക്കേണ്ട കാര്യമില്ല നീ ചിന്തിക്കേണ്ടത് തേ അധികാര കർമ്മണി ഏവാ കർമ്മണ്യേവാധികാരസ്തേ തേ അധികാര മാ കഥാചന ഫലേഷു ഒരിക്കൽ പോലും കർമ്മത്തിൻ്റെ റിവാർഡില് പുരസ്കാരത്തില് നിനക്ക് അധികാരമില്ല കർമ്മത്തിൻ്റെ പുരസ്കാരത്തിൽ കർമ്മത്തിൻ്റെ പ്രശസ്തിയിൽ റിസൾട്ട് എന്നല്ല റിവാർഡില് നിനക്ക് അധികാരമില്ല മാ കർമ്മബലഹേതുർഭൂഹു മാതേ സങ്കോസ്ത്വകർമ്മണി യഥാർത്ഥത്തിൽ കർമ്മഫലം യുദ്ധം ചെയ്താൽ എന്ത് സംഭവിക്കും അയാൾ മരിക്കുമോ ഇയാൾ മരിക്കുമോ എന്നെ ജനങ്ങൾ മോശമായിട്ട് പറയുമോ ഞാൻ ഇന്ന ആളെ കൊന്ന പറയുമോ അങ്ങനെയുള്ള സ്തുതിയോ നിന്ദയോ റിസൾട്ടോ റിവാർഡോ സ്റ്റാറ്റസോ അല്ലെങ്കിൽ മറ്റൊന്നും നീ തൽക്കാലം ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല നിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നിന്റെ പ്രിവിലേജ് എന്ന് പറയുന്നത് ഡു യുവർ ധർമ്മ അതിൽ മാത്രം നീ ഫോക്കസ് ചെയ്യുക ഇതാണ് പലപ്പോഴും പറയുന്നത് ഒരു ജഡ്ജി വിധി പ്രഖ്യാപിക്കുമ്പോൾ വിധി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള കോൺസിക്വൻസുകളെല്ലാം ജഡ്ജി ചിന്തിച്ചു എന്ന് വിചാരിക്കുക എന്തായിരിക്കും പ്രശ്നം ഉണ്ടാവുക ഓരോ കലത്തിലും ഒരു യോദ്ധാവ് യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ കാർഗിലിലോ അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോൾ അവരെ ഈ തോക്കുമായിട്ട് പോകുമ്പോൾ മരിക്കുന്നു എന്ന് ചിന്തിക്കാറുണ്ടോ അവർ യുദ്ധം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചേ ചിന്തിക്കാറുള്ളൂ ഒരു കപ്പലിലെ ക്യാപ്റ്റനും അങ്ങനെ തന്നെ ഉള്ളൂ ഈ ലോകത്തിലെ ഒരു ബസ്സിലെ ഡ്രൈവർ തിരക്കുള്ള റൂട്ടിൽ കൂടെ പോകുമ്പോഴും അദ്ദേഹം റോഡിന്റെ തിരക്കല്ല ശ്രദ്ധിക്കുക വണ്ടിയിലെ ഡ്രൈവിംഗ് ആ ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന ഉദാഹരണത്തോടു കൂടി തന്നെ കൃഷ്ണൻ പറയുന്നു യോഗസ്ഥ കുരുകർമാണി സംഘം ത്യക്വാധനഞ്ജയ സിദ്ധ സിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്ചയത്തെ ജ്ഞാനയോഗത്തിന്റെ യോഗം എന്താന്ന് പറയാണ് കൂടിച്ചേരലാണ് യോഗം എന്തിൻ്റെ വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് യോഗ സ്ഥ നിന്നുകൊണ്ട് കർമാണി കുരു കർമ്മങ്ങളെ ചെയ്യുക സംഘം ത്യക്വ അറ്റാച്ച്മെന്റ് ഉപേക്ഷിച്ച് ഈ ധനഞ്ജയ സമൃദ്ധിയുടെ മൂർത്തിമത്ഭാവമായ അർജുന സംഘം ത്യക്വ മുമ്പിൽ നിൽക്കുന്നവർ ബന്ധുക്കളാണ് മിത്രങ്ങളാണ് ആചാര്യന്മാരാണ് പിതാമഹന്മാരാണ് പണ്ട് പരിചയമുള്ളവരാണ് എന്ന അറ്റാച്ച്മെന്റ് എല്ലാം ഇപ്പൊ കളയാം എന്നിട്ട് യോഗിയുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് കർമാണി കുരു കർമ്മത്തെ ചെയ്യുക സിദ്ധ സിദ്ധ്യോ ആഫ്റ്റർ ഇഫക്റ്റ് സിദ്ധി ലഭിക്കുമോ അസിദ്ധി ഉണ്ടാവുമോ അല്ലെങ്കിൽ സിദ്ധി ഉള്ളത് പോകുമോ സമോഭൂത്വ അവയെല്ലാത്തിനെയും ഒരേ രീതിയിൽ കണ്ടിട്ട് സമത്വം സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള നിലനിൽപ്പിനെ യോഗം എന്ന് പറയുന്നു അപ്പൊ യോഗം എന്ന് പറയുന്നത് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു വീക്ഷണം അവനവന്റെ കർമ്മമണ്ഡലത്തില് മറ്റ് വികാര വിചാരങ്ങൾ കടിമപ്പെടാതെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് വരും വരായികകളെ കുറിച്ച് വേവലാതിപ്പെടാതെ എന്ത് വന്നാലും വന്നില്ലെങ്കിലും അതെല്ലാം അഭിമുഖീകരിക്കേണ്ടതാണെന്ന ബോധത്തോടു കൂടി നിൽക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് യോഗ ശ്രോതവ്യസ്യ ച നിന്റെ ബുദ്ധിയെ എപ്പോഴാണോ പലതരത്തിലുള്ള നിന്റെ തോന്നലുകൾ കീഴടക്കുന്നത് അപ്പോൾ നീ കേൾക്കുന്നതിലും അതേപോലെ കാണുന്നതിലും ചിന്തിക്കുന്നതിലും കേൾക്കാൻ പോകുന്നതിലും കാണാൻ പോകുന്നതിലും അനുഭവിക്കാൻ പോകുന്നതിലും എല്ലാം നീ തെറ്റിദ്ധരിക്കപ്പെടുന്നു മോഹകലിലം കൂടി എപ്പോഴാണോ യഥാത്തേ നീയ ബുദ്ധിർ വ്യതിതരിഷ്യതി ബുദ്ധിയെ വ്യതിചലിപ്പിക്കുന്നത് കൺഫ്യൂഷനുള്ള നിന്റെ ചിന്തകൾ എപ്പോഴാണോ നിന്റെ ബുദ്ധിയെ വ്യതിചലിപ്പിക്കുന്നത് തഥാഗന്ധാശി ഗന്ധാശി നിർവേദം നിർവേദം ശ്രുതവ്യസ്യ ശ്രുതസ്യ ച കേട്ട് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും കേൾക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നീ അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടവനായി തീരും അതായത് നമ്മൾ പലപ്പോഴും ജ്യോതിഷത്തെക്കുറിച്ചൊക്കെ വാസ്തുവിദ്യയെക്കുറിച്ചും പലതരത്തിലുള്ള കുറിച്ചെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക അയാൾ പറയുന്നതാണ് ശരി ഇയാൾ പറയുന്നതാണ് ശരി ഇപ്പൊ പറയുന്ന ആളാണ് ശരി എന്താ കാരണം ബുദ്ധിക്ക് ലക്ഷ്യബോധം തെറ്റിയിരിക്കുന്നു വ്യക്തമായ ബോധം ഉണ്ടെങ്കിൽ ബുദ്ധിയെ ഒരേ പന്താവിലൂടെ കൊണ്ടുപോകാൻ സാധിക്കും അവിടെ ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല ഇനി നീ ചെയ്യേണ്ടത് എന്താണ് വളരെ ലോവർ ലെവലിലുള്ള ആപ്ലിക്കേഷനെ കുറിച്ചാണ് കൃഷ്ണൻ പറയുന്നത് ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വിതരാഗ ഭയക്രോധ സ്ഥിതധീർ മുനിരുച്യത നീ എങ്ങനെയാണെന്നല്ല പറഞ്ഞിരിക്കുന്നത് മുനി എങ്ങനെയാണെന്നാ പറഞ്ഞിരിക്കുന്നത് ഒരു മുനി എന്ന് പറഞ്ഞാൽ ആരാണ് യോഗത്തിന്റെ ലെവലിലെത്തിയ മൗനിയായിട്ടുള്ള മുനിയെക്കുറിച്ച് കൃഷ്ണൻ പറയുന്നു ദുഃഖം വരുമ്പോൾ തളരാതിരിക്കുക സുഖം വരുമ്പോൾ പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആകാതിരിക്കുക മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കണം പരിധിക്കപ്പുറമുള്ള രാഗം അറ്റാച്ച്മെന്റ് പരിധിക്കപ്പുറമുള്ള ഭയം ഫിയർ കോംപ്ലക്സ് അതേപോലെ ക്രോധം ആങ്കർ വീത get avoided by that get avoided അതെല്ലാം ഒഴിവാക്കാം എന്നിട്ട് ജീഹി നല്ല രീതിയിലുള്ള ബുദ്ധി സ്ഥിത നിൽക്കുക അതാർക്ക് സാധിക്കുന്നു അയാളെയാണ് മുനി എന്ന് പറയുന്നത് ദുഃഖം വരുമ്പോൾ തളരാതിരിക്കാം സുഖം വരുമ്പോൾ പരിധിക്കപ്പുറം തുള്ളിച്ചാടാതിരിക്കുക രാഗവും അറ്റാച്ച്മെന്റും ഭയവും ദേഷ്യവും പരിധിക്കപ്പുറമുണ്ടാകാതെ അവയിൽ നിന്ന് മുക്തി നേടുക അവനെയാണ് മുനി എന്ന് പറയുന്നത് അതുകൊണ്ട് എന്താ നീ ചെയ്യേണ്ടത് അർജുന യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്തേപ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത അൾട്രാ മോഡേൺ സയൻസാണ് ഇവിടെ പറയുന്നത് അത് ആപ്ലിക്കേഷനോട് കൂടിയാണ് എങ്ങനെയാണോ ഒരാമ അതിൻ്റെ അംഗങ്ങൾ അവയവങ്ങളെ അകത്തേക്ക് വലിച്ച് ചുറ്റുപാടുകളുടെ നെഗറ്റീവുകളിൽ നിന്ന് മോചനം നേടുന്നത് എപ്രകാരമാണോ ഒരാമ അതിൻ്റെ അവയവങ്ങളെ അകത്തേക്ക് വലിച്ചിട്ട് ചുറ്റുപാടുകളുടെ നെഗറ്റീവുകളിൽ നിന്നും പ്രോബ്ലങ്ങളിൽ നിന്നും ചുറ്റുപാടുകളുടെ വേദനകളിൽ നിന്നും എങ്ങനെയാണോ അത് മോചനം നേടുന്നത് അപ്രകാരം തന്നെ ഇന്ദ്രിയാണി തസ്യ പ്രതിഷ്ഠിത ചെവി കേൾക്കാനുള്ള അവയവമാണ് കണ്ണ് കാണാനുള്ള അവയവമാണ് മൂക്ക് അതേപോലെ സുഗന്ധം ദുർഗന്ധം ഘ്രാണം ചെയ്യാനുള്ള അവയവമാണ് നാക്ക് സ്വാദറിയാനുള്ളതാണ് ത്വക്ക് ചുറ്റുപാടുകളുടെ ശീതോഷ്ണം അറിയാനുള്ളതാണ് ഇതിന് ഈ കപ്പാസിറ്റി ജനിച്ചപ്പോൾ മുതൽക്ക് നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് ഉണ്ട് പക്ഷേ ആ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം നിന്നെ സ്വാധീനിക്കണമെങ്കിൽ ആ ഇന്ദ്രിയങ്ങൾ മനസ്സുമായിട്ട് ബന്ധപ്പെടണം The moment your mind got detached from your sensory organs, all whatever incoming messages will get blocked. You are hearing many things, but you are not listening. You are watching, you are seeing many things, but you are not watching. Air is passing through your nostrils, you are not smelling. Many things are going through your tongue, you are not tasting. the outside parameters are not uh, focusing on your skin, you are not knowing the temperature. Why? Mind is not getting involved with that. ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ കളയുന്നു നമ്മൾ പറയാറില്ലേ അത് തന്നെ പലതും കാണുന്നുണ്ട് വേണ്ടതെടുക്കുക പലതും കേൾക്കുന്നുണ്ട് വേണ്ടാത്തത് എടുക്കാതിരിക്കുക paladum നമ്മൾ അനുഭവിക്കുന്നുണ്ട് വേണ്ടത് മാത്രം സ്വീകരിക്കാം ഇന്ദ്രിയങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന കർമ്മങ്ങൾ ഇന്ദ്രിയങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും അത് നീ ചെയ്യണമെന്ന് നിർബന്ധമില്ല നിന്നെ അത് സ്വാധീനിക്കണമെന്ന് നിർബന്ധമില്ല വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിന രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ അടിപൊളിയായിട്ടുള്ളൊരു വരി മനസ്സ് കേന്ദ്രീകരിച്ച വ്യക്തിയിലേക്ക് കോൺസെൻട്രേഷൻ ലഭിച്ച വ്യക്തികൾക്ക് മനസ്സ് ഏകാഗ്രമായ വ്യക്തികൾക്ക് വിഷയസുഖങ്ങളും ദുഃഖങ്ങളും അയാളെ സ്വാധീനിക്കാതെ അയാളുടെ മനസ്സിനെ സ്വാധീനിക്കാതെ അത് തിരിച്ചു പോകുന്നു വിഷയാഹ വിനിവർത്തന്തി വിഷയങ്ങൾ തിരിച്ചു പോകുന്നു നിരാഹാരസ്യദേഹിനഹ ഏത് വ്യക്തിയുടെ മനസ്സാണോ ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പലതിൻ്റെയും സ്വാധീനത്തെ വെൽക്കം ചെയ്യാതിരിക്കുന്നത് അയാളിലേക്ക് വരുന്ന ഈ വിഷയ സുഖങ്ങളും ദുഃഖങ്ങളും തിരിച്ചു പോകുന്നു നിങ്ങളോട് ആരെങ്കിലും ഒരു കഥ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെന്ന് വിചാരിക്കുക കഥ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും ഞാൻ കേട്ടില്ല ശ്രദ്ധിച്ചില്ല സിനിമ എങ്ങനെയുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് കൂടുതലായിട്ട് എനിക്ക് പറയാൻ സാധ്യമല്ല കളി എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് തീരെ താല്പര്യം തോന്നിയിരുന്നില്ല അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല നീ അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും സ്മെല്ല് ഉണ്ടായിരുന്നോ അയ്യോ ഞാനത് ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് സ്മെല്ല് ഉണ്ടായിരുന്നോ എന്ന് അറിഞ്ഞൂടാ എന്താ ഇതിൻ്റെ അർത്ഥം ഫങ്ഷണൽ ഓർഗൻസും സെൻസറി ഓർഗൻസും ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സതിലേക്ക് സ്പർശിച്ചില്ലെങ്കിൽ അതെല്ലാം തിരിച്ചു പോകും it will not be affecting you influencing you ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷു ഉപജായത്തെ സംഗാത് സഞ്ജായത്തെ കാമ ക്രാമാത് ക്രോധോ വിജായത്തെ ഏത് വിഷയത്തെ കുറിച്ചാണോ പുംസഹ മനുഷ്യൻ ധ്യായത്തോ നിരന്തരം ഓർത്തുകൊണ്ടിരിക്കുന്നത് ഏതൊന്നിനെ കുറിച്ചാണോ മനുഷ്യൻ നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ സംഘ തേഷു ഉപജായത്തെ അതിൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും ഏതിലാണോ നമ്മളുടെ മനസ്സ് നിരന്തരം ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും ചില വീട്ടിൽ പോയാൽ കാണാം ഞാൻ ഒരു എ വേണം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ആ എ സിയിൽ തന്നെ ആ മനസ്സ് അതുകൊണ്ട് എ സി വേണമെന്ന അറ്റാച്ച്മെന്റ് ചിലർക്ക് പഴയ കാറ് മാറ്റിയിട്ട് പുതിയ കാറ് വേണം പുതിയ കാറ് വാങ്ങിക്കാനുള്ള സാമ്പത്തിക അവസ്ഥയില്ല പക്ഷെ ആ പുതിയ കാറിൽ തന്നെ ആ മനസ്സ് മറ്റുള്ളവർ ആര് പറഞ്ഞാലും ആ കാറിൽ മാത്രമേ അയാള് ശ്രദ്ധിക്കുള്ളൂ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ആ കാറിൽ മനസ്സ് നിലനിൽക്കുന്നത് കൊണ്ട് അത് തന്നെ വേണമെന്ന അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നു തേഷു സംഘ ഉപജായതേ അതിൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു സംഘാ കാമ ആ അറ്റാച്ച്മെന്റ് ആണ് ആ വസ്തു വേണമെന്ന ആഗ്രഹമുണ്ടാവാൻ കാരണമായിത്തീരുന്നത് അതില് ആഗ്രഹമുണ്ടാകുന്നു കാമാത് ക്രോധോ അഭിജായത്തെ ആ വസ്തു ലഭിച്ചില്ലെങ്കിൽ ആഗ്രഹമുള്ളതിനെ കുറിച്ച് നെഗറ്റീവ് പറയുമ്പോൾ ആഗ്രഹമുള്ളത് ലഭിക്കാതെ വരുമ്പോൾ ആഗ്രഹമുള്ളതിൽ പ്രശ്നമുണ്ടെന്നറിയുമ്പോൾ ദേഷ്യം വരുന്നു അതായത് ഉണ്ടാകുന്നു കോമൺ സൈക്കാട്രിക് സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷനാണ് ക്രോധാ ഭവതി സമ്മോഹ ദേഷ്യം വരുമ്പോൾ യഥാർത്ഥത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവും ഞാൻ ചിലപ്പോൾ ചിലരോട് പറയാറുണ്ട് ഒരു മനുഷ്യന്റെ മനസ്സിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയണമെങ്കിൽ അയാൾ അണ്ടമാനം ദേഷ്യമുള്ള സമയത്ത് സംസാരിക്കുന്നത് എന്താണെന്ന് നോക്കുക ദേഷ്യം വരുമ്പോൾ കൺട്രോളിങ് പവർ പോകുമ്പോൾ എല്ലാ പഴയ കാര്യങ്ങളും അയാൾ വിളിച്ചു പറയുന്നുണ്ടാവും എൻ്റെ ഒരു ബന്ധു വളരെ അടുത്ത ബന്ധുവാണ് അദ്ദേഹം ഭയങ്കര ദേഷ്യം വരുമ്പോൾ ഞാൻ ഉപദേശിക്കാൻ ചെയ്തു അയാൾ എന്നെക്കുറിച്ച് പറയാത്ത ഒന്നുമില്ല അത്രയും ദേഷ്യപ്പെട്ടു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയാളുടെ മനസ്സിൽ എന്നെക്കുറിച്ച് ഇങ്ങനെയുള്ള ധാരണകളൊക്കെയാണ് ഉള്ളതെന്ന് അപ്പോൾ അത്രയും ദിവസം അയാൾ എന്നോട് പെരുമാറിയിരുന്നത് വളരെ സോഫ്റ്റായിട്ട് ഫ്ലവറി ആയിട്ട് വിത്ത് ഓൾ ഫ്രാഗ്രൻസോട് കൂടിയാണ് പെരുമാറിയിരുന്നത് അപ്പൊ ദേഷ്യം വന്നപ്പോൾ എന്നെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതെല്ലാം അല്ല മാലപ്പടക്കം പൊട്ടുന്ന മാതിരി വന്നു എന്താ അർത്ഥം ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമ കൺഫ്യൂഷൻ ഉണ്ടായാൽ എന്താ പറ്റുക നമ്മുടെ rational thinking logical analysis suppressive capacity അതേപോലെ സ്മൃതിയിൽ അടുക്കും ചിട്ടയുമുള്ളതെല്ലാം അങ്ങോട്ട് ഇല്ലാതെയാകും സ്മൃതി വിഭ്രമം വിഭ്രമം കൺഫ്യൂഷൻ അതിൻ്റെ കറക്കെല്ലാം മാറും സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ അങ്ങനെ സ്മൃതി ചിന്തകൾ എപ്പോഴൊക്കെയാണോ അപഭ്രംശം സംഭവിക്കുന്നത് അപ്പം നല്ല ബുദ്ധിയുള്ള വ്യക്തിയുടെ ബുദ്ധി പോലും വ്യതിചലിക്കുന്നു ബുദ്ധിമാൻ ബുദ്ധിമാൻ അല്ലാത്തവനെ പോലെ സംസാരിക്കുന്നു ബുദ്ധിനാശാത് പ്രണശ്യതി ബുദ്ധിനാശം സംഭവിക്കുമ്പോൾ അത് അയാളുടെ അന്ത്യമായിത്തീരുന്നു നാശത്തിന് കാരണമാകുന്നു അതുകൊണ്ട് ഈ പോയിന്റുകൾ നോക്കുക ഏതൊന്നിലേക്കാണോ നമ്മൾ ധ്യാനം ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത് അത് വേണമെന്ന ആഗ്രഹം ഉണ്ടാവും ആ ആഗ്രഹം സബലീകരിച്ചില്ലെങ്കിൽ ദേഷ്യം ഉണ്ടാവും ആ ദേഷ്യം കൺഫ്യൂഷന് കാരണമാകും ആ കൺഫ്യൂഷൻ നമ്മളുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചിന്തകളെ അപഭ്രംശം സംഭവിപ്പിക്കുന്നു ആ ചിന്തകൾ പോകുമ്പോൾ നമുക്ക് ബുദ്ധിനാശം ബുദ്ധിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു വിവേചന ശക്തി ഇല്ലാതെയാവുന്നു വിവേചന ശക്തി നശിച്ചാൽ അയാൾ സർവനാശത്തിന് വിധേയമാകുന്നവനെ പോലെ ആയിത്തീരുന്നു അതേ സമയത്ത് നിനക്ക് അറ്റാച്ച്മെന്റ് ഇല്ലെന്ന് വിചാരിക്കാം ഒന്നിലേക്ക് നീ ആവശ്യമില്ലാതെ നീ ഏതെങ്കിലും ഒരു കാര്യത്തെ വിഷയങ്ങളെ ഏതെങ്കിലും ഒരു സെൻസേഷനിലായിട്ടുള്ള കാര്യങ്ങളിൽ നീ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാവില്ല അതുകൊണ്ട് പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസൗഹ്യാശു ബുദ്ധിർ പര്യവതിഷ്ഠതേ നല്ല സന്തോഷകരമായിട്ടുള്ളൊരവസ്ഥ മനസ്സിലുണ്ട് എന്നങ്ങോട്ട് ഉറപ്പിച്ച് വിശ്വസിക്കാം ഞാൻ സന്തോഷവാനാണ് എന്ന് വിചാരിക്കാം എനിക്ക് പ്രശ്നങ്ങളില്ല എന്ന് വിചാരിക്കാം എനിക്ക് കൺഫ്യൂഷൻ ഇല്ല എന്ന് വിശ്വസിക്കാം എനിക്ക് നല്ല ദിശാബോധമുണ്ട് എന്ന് ബോധ്യപ്പെടുക അയാൾക്ക് ഏത് ദുഃഖത്തിൽ നിന്നും ഹാനി ഉണ്ടാക്കി ആ ദുഃഖത്തെ ഇല്ലാതെയാക്കിയിട്ട് ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും അതായത് എനിക്ക് ദുഃഖമില്ല വാശിയില്ല പകയില്ല ഒന്നുമില്ല എന്ന് നമുക്ക് എപ്പോൾ ചിന്തിക്കാൻ സാധിക്കുന്നു യത് ഭാവ തത് ഭവതി ഏതാണോ നമ്മളിലുള്ള ഭാവം അത് നമ്മളായിത്തീരുന്നു പ്രസന്ന ചേതസോഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠത്തെ പ്രസന്നമായ മനസ്സിൽ ബുദ്ധി വിവേകത്തോടുകൂടി വിവേചനത്തോടുകൂടി തന്നെ നിലനിൽക്കുന്നുണ്ടാവും അപ്പോൾ പ്രസന്ന ചേതസ നല്ല സന്തോഷകരമായിട്ടുള്ള മനസ്സിൽ നല്ല ബുദ്ധിയുടെ ആധിക്യം അസ്തിത്വം ഉണ്ടാവുകയും തന്നെ ചെയ്യും യാദിശ സർവഭൂതാന തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാനിഷ പശ്യതോ മുനെ തികച്ചും ഒരു പോയിന്റാണ് ഇവിടെ പറയുന്നത് എല്ലാം ശാന്തമായിരിക്കുന്നത് പോലുള്ള വേളകളിലും ചൈതന്യമായ ചൈതന്യവത്തായ ശ്രേഷ്ഠമായ ആ മനസ്സ് ഉള്ള വ്യക്തി അവൻ കർമ്മനിരതരായി തന്നെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നമ്മൾ എന്തെല്ലാം വിശ്രമിക്കുകയാണെങ്കിലും മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ശരീരത്തിനകത്തെ സെല്ലുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ശരീരത്തിലെ ഓരോ ഭാഗങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്ന വേളയിൽ രാത്രിയാണെന്ന് ബോധ്യപ്പെടുന്ന വേളയിലും ഈ ശരീരത്തെയും പ്രപഞ്ചത്തെയും എല്ലാം നിയന്ത്രിക്കുന്ന ആ ശക്തി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇത് രസകരമായ ഒരു വസ്തുതയാണ് രാത്രിയിൽ ചെടികൾ വളരുന്നു കുട്ടികൾ വളരുന്നു ഹാർട്ട് ബീറ്റ് ചെയ്യുന്നു ശ്വാസോച്ഛ്വാസം ഉണ്ട് കഴിച്ച ഭക്ഷണം ദഹിക്കുന്നു വ്യക്തി ഉറങ്ങാണ് ചെടികൾ ഉറങ്ങാണ് എങ്കിലും അകത്ത് ഇതെല്ലാം പ്രവർത്തിക്കുന്നു യസ്യാം ജാഗ്രതി ഭൂതാനി സാനിഷ പശ്യതോ മുനി ഇതെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ജാഗ്രത അവസ്ഥയിൽ നിൽക്കുന്ന വേളയിൽ പോലും അതിനകത്ത് ശാന്തതയുണ്ടാവും നിശയിൽ ശാന്തതയുള്ളത് പോലെ തന്നെ അപ്പൊ നിശയില് നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തനം നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തനത്തില് നിറഞ്ഞ ശാന്തത രണ്ടും കോംപ്ലിമെന്ററിയാണ് the both sides of a coin എന്ന് പറയുന്ന പോലെ മുനികൾ യോഗികൾക്ക് കാണാൻ സാധിക്കും ശാന്തമായിട്ട് ഈ പ്രപഞ്ചവും ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും നിലനിൽക്കുമ്പോഴും ശാന്തമായിട്ട് ഒരു മൈക്രോ ഓർഗാനിസവും ആറ്റവും നിലനിൽക്കുമ്പോഴും അതിനകത്തുള്ള കോമ്പോണന്റുകൾ അസാധാരണമായി ജാഗ്രത്തിനെ പോലെ ഊർജ്ജസ്വലമാണ് ജാഗ്രത്തിനെ പോലെ ഊർജ്ജസ്വലമായി കൊണ്ടിരിക്കുന്ന വേളയിലും അതിനകത്ത് യാനിഷ പശ്യതവുമിന് ശാന്തത മുനിമാർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അമൂല്യമാണ് മജലപ്രതിഷ്ഠം സമുദ്രമാവ പ്രവിശന്തി പ്രവിശന്തി സർവേ സ ശാന്തിമാപ്നോതി ന കാമകാമി ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ് കൃഷ്ണൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമുദ്രത്തിലേക്ക് എത്രയെല്ലാം നദികളിൽ നിന്ന് വെള്ളം വന്നാലും സമുദ്രം അചഞ്ചലമായിട്ട് അതേപോലെ നിൽക്കുന്നു എത്ര നദികൾ ആ സമുദ്രത്തിലേക്ക് ആവാഹിച്ചു വരുന്നത് അപ്പോഴെല്ലാം അപൂര്യമാണ് അചല പ്രതിഷ്ഠം അത് സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുന്ന പോലെ തന്നെ സമുദ്രം നിൽക്കുന്നു സമുദ്രം ആവ പ്രവിശന്തി ആപഹ ആവഹ യദ്വത് സമുദ്രം പ്രവിശന്തി വെള്ളം എപ്രകാരമാണോ സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ നിറഞ്ഞിരിക്കുന്ന സമുദ്രം പ്രതിഷ്ഠം സ്റ്റെബിലൈസ്ഡ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു അതേപോലെ തത്വകാമ പ്രവിശന്തി സർവേ ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഒരു നല്ല യോഗിയിൽ പ്രവേശിക്കുമ്പോഴും ആ യോഗി സ്റ്റെബിലൈസ്ഡ് ആയിട്ട് തന്നെ യദ്വത് കാമ ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങൾ യം പ്രവിശന്തി അത് പ്ലൂരല ഏതെല്ലാം പ്രവേശിച്ചാലും സ മാപ്നോതി ന കാമകാമി ആ വ്യക്തി ശാന്തിയെ പ്രാപിക്കുന്നു പക്ഷേ വികാര വിചാര വിക്ഷോഭങ്ങൾക്ക് വിധേയമാകുന്ന വ്യക്തിക്ക് ഇതേപോലെയുള്ള വികാര വിചാരങ്ങൾ വരുമ്പോൾ ശാന്തി ലഭിക്കുന്നില്ല പക്ഷെ യോഗിക്ക് അത് ലഭിക്കുന്നു അതുകൊണ്ട് അർജുന വിഹായ കാമാൻ യഹ സർവാൻ പുമാം ചരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സ ശാന്തിമധികച്ചതി എന്റേത് ഞാൻ എന്ന ഭൂതം ഇല്ലാതെയാക്കാം അഹങ്കാരം ഈഗോ അതില്ലാണ്ടാക്കാൻ ശ്രമിക്കാം സ അയാള് ശാന്തി ശാന്തി അധികച്ചതി ശാന്തി എന്ന അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ സാധിക്കുന്ന beyond the level of peace അതായത് ശാശ്വതമായ ശാന്തിയിലേക്ക് എത്താൻ സാധിക്കുന്നു വിഹായ കാമാൻ ആഗ്രഹങ്ങളെയും അത്യാഗ്രഹങ്ങളെയും യഹ വിഹായ ആരാണോ വേണ്ടെന്ന് വെക്കുന്നത് സർവാൻ കാമ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളെയും വേണ്ടെന്ന് വെക്കുന്ന വ്യക്തി പുമാ ആ വ്യക്തി ചരതി നിസ്പൃഹ ഇത് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് സ്വയം ചലിക്കുന്നു ചലിക്കുന്നു പോകുന്നു ആ വ്യക്തിക്ക് എൻ്റേതെന്ന് ഞാനെന്നുമുള്ള ഫീലിംഗ് ഇല്ല ഈഗോ ഇല്ല അങ്ങനെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ശാശ്വതമായ ശാന്തി ഉണ്ടാവും കർമ്മം ചെയ്യാൻ ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ജ്ഞാനയോഗം ഉണ്ടാവണമെന്ന് കൃഷ്ണൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളോടും പറയുന്നു വ്യാവഹാരിക സത്യങ്ങളെക്കുറിച്ച് അറിയുക അതറിയുക തന്നെ വേണം അതിന് വ്യാവഹാരികമായ കർമ്മങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം പാരമാർത്ഥിക സത്യത്തെക്കുറിച്ചറിയുക എന്നിട്ട് പാരമാർത്ഥിക സത്യത്തിലേക്ക് എത്താനുള്ള കർമ്മങ്ങളും ചെയ്യുക ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് പാരമാർത്ഥിക സത്യം മാത്രം മതി എന്ന് വിചാരിച്ച് ജീവിക്കാൻ സാധ്യമല്ലെന്ന് കൃഷ്ണൻ കർമ്മയോഗത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു എനിക്ക് പാരമാർത്ഥിക സത്യം മാത്രം മതി ആയിരുന്നു എങ്കിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് എന്തായിരുന്നു പറയേണ്ടിയിരുന്നത് നീ യുദ്ധമൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആരെയും കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല ധർമ്മം പുനഃസ്ഥാപിക്കേണ്ട ആവശ്യമൊന്നും നിന്നെ ആരും ഏൽപ്പിച്ചിട്ടില്ല നീ ഒരു കാര്യം ചെയ്യാ തിരിച്ചു ചെന്ന് കാവ്യവസ്ത്രമെടുത്ത് നേരെ ഹിമാലയത്തിൽ ചെന്ന് ഇന്ന ഇന്ന ഗുഹകളിൽ ചെന്ന് തപസ് ചെയ്താൽ ഈശ്വരൻ നിന്നിൽ പ്രീതനാവും നല്ല സ്വർഗം കിട്ടും ഏറ്റവും വലിയ ശാന്തി നിനക്ക് ലഭിക്കും എന്നെല്ലാം ആയിരുന്നില്ലേ കൃഷ്ണൻ പറയേണ്ടത് അതെന്തുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞില്ല ശ്രീകൃഷ്ണൻ വ്യാവഹാരിക ജീവിതത്തെക്കുറിച്ച് വ്യാവഹാരിക ബോധത്തെക്കുറിച്ച് വ്യാവഹാരിക കർമ്മത്തെക്കുറിച്ച് വ്യാവഹാരിക ജ്ഞാനത്തെക്കുറിച്ച് വ്യാവഹാരികമായ അവസ്ഥകളെക്കുറിച്ച് വ്യക്തി വ്യക്തമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിനതീതനാകണം ശരിക്കും പറയാം നിസ്ത്രൈഗുണ്യോ ഭവ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അതീതനാവുക എന്ത് രസമാണ് ആ വരികളൊക്കെ അപ്പൊ നമ്മൾ ഇതിനെല്ലാം അതീതരായിട്ട് അതിഗംഭീരായിട്ട് അതീതരായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടേതായ കർമ്മത്തെക്കുറിച്ചുള്ള ധർമ്മത്തെക്കുറിച്ചുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ബോധം വ്യക്തമായിട്ടുണ്ടാക്കുക എന്നിട്ട് നമ്മുടേതായ ധർമ്മം അനുഷ്ഠിക്കാം എനിക്ക് ഭാരതീയരായ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഇതിനകത്ത് ധാരാളം ക്രിസ്ത്യാനികളുണ്ട് ധാരാളം മുസ്ലിങ്ങളുണ്ട് ധാരാളം കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ധാരാളം നിരീശ്വരവാദികളുണ്ട് അവരോടെല്ലാം പറയാനുള്ളത് ഭാരതം എന്ന രാഷ്ട്രം നിലനിൽക്കുന്നത് ഈ സനാതന മൂല്യങ്ങളിലാണ് ഈ സനാതന ധർമ്മം എന്ന ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നുവോ അന്ന് ഭാരതം ഭാരതമല്ലാതെയാകും ഒരു പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതത്തിൽ ഈ സനാതനധർമ്മം ആയിരം വർഷത്തെ അടിമത്വം കൊണ്ടും നശിച്ചിട്ടില്ല പക്ഷേ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കഴിഞ്ഞ അറുപത്തിമൂന്ന് വർഷങ്ങളായി അല്ലെങ്കിൽ അറുപത്തി രണ്ട് വർഷങ്ങളായി ഭാരതം അടിതെറ്റി വീഴുന്നത് പോലെ സനാതനധർമ്മത്തിനെതിരെ പ്രവർത്തനങ്ങൾ നടക്കുന്നു മറ്റുള്ളവർ എന്തു ചെയ്യുമെന്ന് ചിന്തിക്കേണ്ട ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കണ്ട ചിന്തിക്കും ചിന്തിക്കുമെന്നുള്ളതും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ എന്ത് ചിന്തിക്കണം നിങ്ങൾ എന്ത് പ്രവർത്തിക്കണം എന്ന് മാത്രം ചിന്തിക്കുക വീണ്ടും ഞാൻ പറയുന്നു സനാതന ധർമ്മം ഹൈന്ദവ ഭാരതീയ പൈതൃകത്തിന്റെ ചൈതന്യം ലോകമെമ്പാടും രണ്ട് കയ്യും നീട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അതിൻ്റെ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ഈ ഭാരതത്തിൻ്റെ ധർമ്മം ഇവിടുത്തെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസൽമാൻ്റേതുമാണ് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും മധ്യപക്ഷത്തിൻ്റെതുമാണ് യുക്തിവാദിയുടെയും നിരീശ്വരവാദിയുടെയും വിശ്വാസിയുടേതുമാണ് അതിനെ തകർക്കാനും തളർത്താനും ശ്രമിക്കരുത് അതിലുള്ളവരെ മതം മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിശക്തമായി തന്നെ പ്രതികരിക്കാൻ സാധിക്കണം പ്രവർത്തിക്കാനും സാധിക്കണം ഇന്ന് ഭാരതം ഒരു ബോംബിൻ്റെ മതബോംബിൻ്റെ മുകളിലാണെന്ന് ഗോപാലകൃഷ്ണൻ പറയുമെങ്കിൽ അത് വികാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല വസ്തുതകൾ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് മാത്രമാണ് പറയുന്നത് ഒന്നിൻ്റെയും അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും വേണ്ടി ഏതെങ്കിലും വിഭാഗത്തിന് വേണ്ടി ഏതെങ്കിലും ചിന്താധാരയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രസംഗിക്കാറില്ല പഠിപ്പിക്കാറില്ല പ്രചരിപ്പിക്കാറില്ല ഏത് പള്ളിയിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും ഏത് മോസ്കിൽ പോകുമ്പോഴും ഏത് പാർട്ടിക്കാരുടെ പ്രവർത്തകർക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും ഭാരതവും സനാതന മൂല്യങ്ങളും മാത്രമേ പറയാറുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ മുമ്പിലിരിക്കുന്നവരുടെ ജാതിയോ മതമോ ഇസമോ വർഗമോ വർണ്ണമോ ഭാഷയോ രാജ്യമോ അതിർത്തികളോ അതിനെല്ലാം അതീതമായി സനാതന ധർമ്മത്തിലുള്ള മൂല്യങ്ങൾ പദാനുപതം പഠിച്ച് ഉൾക്കൊണ്ട് എല്ലാവർക്കും എത്തിക്കാനുള്ള മഹായജ്ഞത്തിൽ Indian Institute of Scientific Heritage എന്നും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നറിയിക്കുന്നു ധീരമായിട്ട് പ്രതിഷേധിക്കുമ്പോഴും പ്രതികരിക്കുമ്പോഴും അസാധാരണമാം വിധം കത്തിച്ചൊലിക്കുന്ന പ്രഭാഷണ വരികൾ പറയുമ്പോഴും ഗോപാലകൃഷ്ണന്റെ മനസ്സിലറിയാം എവിടെയെങ്കിലും വെച്ച് തീരുമെന്ന് അപ്പോഴും എൻ്റെ മനസ്സ് പറയും തിരിച്ചു വന്ന വഴിയേ പോവില്ല ഇനി യാത്ര പാസ്പോർട്ടും വിസയും വേണ്ടാത്തൊരു ലോകത്തിലേക്കാണ് അവിടേക്ക് യാത്രയ്ക്കുള്ള ഡേറ്റ് ഫിക്സ് ചെയ്ത് തന്നിട്ടില്ല തരുന്നത് എന്നാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ഒരു കാര്യം ഉറപ്പ് അത് എന്നായാലും അന്ന് വരെ പരമപവിത്രമായ ഭാരതത്തിനും സനാതന ധർമ്മത്തിനും വേണ്ടി ലോകമെമ്പാടും ജഗതീശ്വരൻ അനുഗ്രഹിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ മഹായജ്ഞം ചെയ്യുമ്പോൾ ആ യജ്ഞത്തിന് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ കർമ്മമണ്ഡലത്തിൽ പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളും സി ഡികളും കാസറ്റുകളും ഒന്നിനും കോപ്പി റൈറ്റ് ഇല്ലെന്നും അറിയിച്ചുകൊണ്ടും നാഷണൽ ഹെറിറ്റേജ് സെന്റർ തൃശ്ശൂരില് വഴുവഞ്ചേരിയിൽ ഉയർന്നു വരുമ്പോൾ അത് ഭാരതത്തിലെ അറുപത്തിനാല് കലകളും പഠിപ്പിക്കാനുള്ള ഒരു യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആക്കി മാറ്റാനുള്ള ബാധ്യത ധർമ്മം നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അതേപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സർവ്വതും നിങ്ങളെപ്പോലെ ഉള്ളവരിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ടാണ് ഈ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നതെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ ജ്ഞാനയോഗത്തിലെ പ്രധാനപ്പെട്ട ചില മന്ത്രങ്ങൾ സൂക്തങ്ങൾ ശ്ലോകങ്ങൾ എന്ത് വാക്കുകൾ വേണമെങ്കിൽ അതിന് കൊടുക്കാം അത് ഇങ്ങനെ വിവരിക്കാൻ സാധിച്ചതും അത് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഇത്രയും ശ്രദ്ധയോട് കൂടിയിരുന്നതും അവാച്യമായൊരു അനുഭൂതി ഉണ്ടാക്കുന്നു ലോകത്തിലെ പല പല രാജ്യങ്ങളിലേക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും ഇവരെല്ലാം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ചിന്തിക്കാറുണ്ട് ഗോപാലകൃഷ്ണന്റെ നാല് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ പി എച്ച് ഡിയോ ഡീലിറ്റോ അഥവാ ഇരുപത്തെട്ട് വർഷം ശാസ്ത്രജ്ഞനായി പ്രവർത്തിച്ചു എന്ന കാലിബറോ അല്ല ജനതയെ ഇങ്ങനെ ഇരുത്തുന്നത് മറിച്ച് എൻ്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളുടെ വലിയ രാഷ്ട്രാഭിമാനവും ധർമാഭിമാനവുമാണ് ഇരുത്തുന്നത് എന്ന് എനിക്ക് ഉറപ്പിച്ചറിയാം ഭാരതത്തിലെ പത്രങ്ങളും മാധ്യമങ്ങളും ഇന്ന് അസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു പത്രമാധ്യമങ്ങൾക്ക് ഭാരതം അനുഭവിക്കുന്ന വേദന അറിയുന്നില്ല അത് മതപരിവർത്തനത്തെക്കുറിച്ചാണ് ഇപ്പൊ ഞാൻ പറയുന്നു അവരിൽ മാറ്റേണ്ട നിങ്ങൾ നോക്കൂ Asianet Amrita T V Surya T V നോക്കൂ കൈരളി ചാനല് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് കീഴിലുള്ള കൈരളി ചാനൽ പോലെ ഉള്ളതില് വരുന്ന പൈതൃകത്തിൻ്റെ വിവരണങ്ങൾ അതിലുള്ള ഉജ്ജ്വലങ്ങളായ സന്ദേശങ്ങൾ അതേപോലെ ഏഷ്യാനെറ്റിലും സൂര്യ ടി വിയിലും അമൃത ടി വിയിലും ജയ് ഹിന്ദ് ടി വിയിലും ജീവൻ ടി വിയിലും എല്ലാം പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും സന്ദേശങ്ങളും വരുന്നു കാരണം ശ്രോതാക്കളുണ്ട് പ്രേക്ഷകരുണ്ട് ഇല്ലായിരുന്നെങ്കിൽ അവരത് വരുത്തില്ലായിരുന്നു പത്രമാധ്യമങ്ങളിലും മാറ്റമുണ്ട് മാറണം മനോരമയും മാതൃഭൂമിയും കേരള കൗമുദിയും അതിൻ്റെ പ്രതിനിധികൾ എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അവരോടും വിനയ പുരസ്സരം തൊഴുതുകൊണ്ട് പറയാനുള്ളത് ഒന്ന് മാത്രം ഈ രാഷ്ട്രത്തിനെതിരെ ഈ ധർമ്മത്തിനെതിരെ ഏത് കമ്മ്യൂണിസ്റ്റുകാരും ഏത് കോൺഗ്രസ്സുകാരും ഏത് ബി ജെ പിക്കാരും ഏത് ആർ എസ് എസ്സുകാരും ഏത് വിശ്വ ഹിന്ദു പരിഷത്തുകാരും ഏത് വിഭാഗത്തിൽപ്പെടുന്ന മത അനുയായികളും പ്രവർത്തിച്ചാലും ഈ രാഷ്ട്രം ശാശ്വതമായി നിലനിൽക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെയും ആഗ്രഹമാണ് ആവശ്യമാണ് അത് ചൈതന്യവത്തായി നിലനിൽക്കാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ് അതിനകത്ത് വാശിയോ പകയോ വിദ്വേഷമോ ഒന്നുമില്ല ഇന്ന് ഭാരതീയര് ഭാരതത്തിന് വെളിയിൽ പോകുമ്പോൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിഞ്ഞു നിൽക്കുന്നു പതിനഞ്ച് കൊല്ലം മുമ്പ് കാണാത്തത് ഇന്ന് കാണാം അമേരിക്കയിൽ ചെന്നാൽ കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസൽമാന്മാരും ഒരേ സദസ്സിന് വരികയേയില്ല അവർ പരസ്പരം ശത്രുക്കളെ പോലെയാണ് കണ്ടത് പറയുക കുറച്ചു പേര് വന്നാൽ അപ്പോഴും മനസ്സിനകത്ത് നീ ഹിന്ദുവാണ് ക്രിസ്ത്യാനിയാണ് മുസൽമാനാണ് എന്ന ഭയം ദേഷ്യം വാശി പകയുണ്ട് ഭാരതം വളരുമ്പോൾ ഭാരതീയര് ഭാരതത്തിനകത്തും ഭാരതത്തിന് പുക പുറത്തും തളരുന്നു തളരാൻ കാരണം ഈ രാഷ്ട്രം എന്താണെന്ന് പഠിപ്പിക്കാൻ നമ്മൾ ആരും ശ്രമിച്ചില്ല സ്കൂളിലൂടെയും കോളേജിലൂടെയും നമ്മൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുത്തു നമ്മൾ കമ്മ്യൂണിസം പഠിപ്പിച്ചു നമ്മൾ പല മന്ത്രിമാരെ കുറിച്ചും ചില കുടുംബത്തിലെ അംഗങ്ങളെയും പഠിപ്പിച്ചു രാഷ്ട്രത്തിന് വേണ്ടി പൊരുതിയവരെ പഠിപ്പിച്ചില്ല രാഷ്ട്രത്തിന്റെ സ്നേഹം എന്തായിരിക്കണം എന്ന് പറഞ്ഞില്ല അതുപോലും നമ്മൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചു തിരിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നുകൂടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഭാരതത്തെ ഭാരതമാക്കി നിലനിർത്തേണ്ടത് ഇവിടുത്തെ ബുദ്ധിജീവികളും നമ്മളെ പോലെയുള്ള സാധാരണക്കാരും പത്രമാധ്യമങ്ങളുമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോകത്തിന് നൽകിയ ആ സന്ദേശം നമുക്ക് ജീവിതത്തിൽ പകർത്താൻ ജഗതീശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു പരിപാടി ആവിഷ്കരിച്ച എല്ലാ സംഘാടകർക്കും ഈ ഹോള് അനുവദിച്ച അതിൻ്റെ ഉടമസ്ഥർക്കും ഭാരവാഹികൾക്കും അതേപോലെ നിരന്തരം ഈ മഹായജ്ഞം നടത്തിയ ഓരോ വ്യക്തിക്കും ഇത്രയും സമയം ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും എന്നും എന്നും ഗോപാലകൃഷ്ണന്റെ പ്രാർത്ഥന ദീർഘായുരാരോഗ്യ ഐശ്വര്യാണ അഭിവൃദ്ധിരസ്തു ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗതീശ്വരൻ നിങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രണാമം നമസ്കാരം